ഉജ്ജ്വലമായ തത്വചിന്തകളുടെയും മനഃശാസ്ത്രത്തിൻ്റെയും ആധുനിക ശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിലാണ് ശ്രീകൃഷ്ണൻ ജീവിത സത്യങ്ങളെ വിശകലനം ചെയ്ത് അർജുനനോട് വിവരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണം വിവരിക്കുന്ന വരികൾ വീണ്ടും ശ്രദ്ധിക്കുക നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത ജീവാത്മാവ് എന്ന ചൈതന്യം പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമായ ജീവാത്മ ചൈതന്യം ആധുനിക ഊർജതന്ത്ര ശാസ്ത്രം പറയുന്നത് പോലെ തന്നെ ഒരിക്കലും നശിപ്പിക്കുവാൻ സാധ്യമല്ല അവയെ ഒരിക്കലും ഉൽപ്പാദിപ്പിക്കുവാനും സാധ്യമല്ല ന ഏനം ശസ്ത്രാണി ചിന്തന്തി ഈ ഊർജ തത്വം ശസ്ത്രങ്ങൾ കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് മുറിക്കുവാൻ സാധ്യമല്ല ന ഏനം ദഹതി പാവക പാവക അഗ്നി കൊണ്ട് ദഹിപ്പിക്കുവാൻ സാധ്യമല്ല ന ച ഏനം ക്ലേദയന്ത്യാപു ജലം കൊണ്ട് വെള്ളം കൊണ്ട് നനയ്ക്കുവാനോ അല്ലെങ്കിൽ അതിൽ ഡിസോൾവ് ചെയ്ത് മാറ്റുവാനോ സാധ്യമല്ല ന ശോഷയതി മാരുത കാറ്റുകൊണ്ട് വായുകൊണ്ട് അവയെ ഡൈല്യൂട്ട് ചെയ്യാൻ ശോഷിപ്പിക്കുവാനും സാധ്യമല്ല അതായത് energy can neither be created nor be destroyed എന്ന വരിയിൽ നോർ ബി ഡിസ്ട്രോയിഡ് എന്ന വരിയെ ശ്രീകൃഷ്ണൻ ശാസ്ത്രീയമായി വിവരിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന ഹേ അർജുന അച്ഛേദ്യോയം മുറിക്കുവാൻ അസാധ്യമായത് അദാഹ്യോയം കത്തി നശിപ്പിക്കുവാൻ അസാധ്യമായത് അക്ലേദ്യോയം വെള്ളത്താൽ ഡൈല്യൂട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ നനയ്ക്കുവാനോ അസാധ്യമായത് അശോഷ്യ ഏവച ശോഷിപ്പിക്കുവാൻ അസാധ്യമായത് നിത്യഹ എന്നും സ്ഥിരമായിരിക്കുന്നത് സർവകഥ എല്ലാ സ്ഥലത്തും സ്ഥാണുഹു ഉള്ളതായ അചലോ അയം സനാതനഹ അനാദിയായ കാലം മുതൽക്ക് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ വർദ്ധിക്കുന്ന ഈ ചൈതന്യത്തെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം അവയെ ഒരിക്കലും ഒരു ശരീരത്തിൽ നിന്ന് നശിപ്പിക്കാൻ സാധ്യമല്ല അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്ചതേ വളരെ രസകരമായിട്ട് ശ്രീകൃഷ്ണൻ പറയുന്നത് നോക്കൂ അവ്യക്തോയം വളരെ വ്യക്തമല്ല കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കുവാനോ മൂക്കുകൊണ്ട് ഗ്രഹണം ചെയ്യുവാനോ നാക്കുകൊണ്ട് വിവരിക്കുവാനോ സാധ്യമായിട്ടുള്ള അത്രയും അവ്യക്തമായ അവസ്ഥയിലാണ് ഈ പ്രപഞ്ച ചൈതന്യം ഇരിക്കുന്നത് ഇത് അവ്യക്തമാണ് അചിന്യോയം ചിന്താതീതമാണ് അവികാര്യോയം മാറ്റത്തിന് വിധേയമാകാത്തതാണ് ഉച്യതേ എന്ന് പറയപ്പെടുന്നു ആര് ശ്രീകൃഷ്ണന് മുൻപ് ജനിച്ചിരുന്ന ഋഷിവര്യന്മാര് ഈ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് വിവരിച്ചത് ശ്രീകൃഷ്ണൻ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് തസ്മാത് ഏവം വിദിത്വൈനം അതുകൊണ്ട് തന്നെ ശേ അർജുന ഏനം വിധിത്വ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ന അനുശോചിത്വം അർഹസി അതിനെക്കുറിച്ച് നീ വിചാരിച്ചിട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം അത് എന്ന് പറയുന്നത് അനാദിയാണ് അനന്തമാണ് അചിന്യമാണ് വികാരത്തിന് അതീതമായിട്ടുള്ള ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് മനുഷ്യനിലുള്ള ജീവാത്മ ചൈതന്യത്തെക്കുറിച്ച് ഹേ അർജുന നീ ദുഃഖിക്കേണ്ട കാര്യമില്ല അധചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈനം ശോചിത്തുമർഹസി ഇതിന്റെ സെക്കൻഡ് ആൾട്ടർനേറ്റീവ് ആണ് ശ്രീകൃഷ്ണൻ പറയുന്നത് അധചൈനം നിത്യജാതം ഹേ അർജുന നീ വിചാരിക്കുകയാണ് എന്നൊന്ന് സങ്കല്പിക്കുക എന്താണ് വിചാരിക്കുന്നത് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് നിത്യജാതം നിരന്തരമായി ജനിക്കുന്നതും നിത്യം വാ മന്യസേ മൃതം നീ നിരന്തരമായി മരിച്ചുകൊണ്ടിരിക്കുന്നതുമാണെന്ന് നീ വിചാരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ പോലും തഥാപി അപ്രകാരമാണെങ്കിൽ പോലും മഹാബാഹോ ഹേ അർജുന നൈനം ശോചിത്വം അർഹസി നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അത് നിന്റെ കൺട്രോളിന് നിന്റെ ചിന്തയ്ക്ക് നിന്റെ എല്ലാവിധ നിയന്ത്രണത്തിനും അപ്പുറത്തായതുകൊണ്ട് നിത്യമായിട്ട് മരിക്കുകയും അല്ലെങ്കിൽ ജനിക്കുകയും ചെയ്യുന്നു ജീവാത്മാവ് എന്ന് ധരിച്ചാൽ പോലും നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ജാതസ്യ ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച എത്ര ശാശ്വതമായ സത്യമാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിക്കുന്നത് ജാതസ്യ ഹി ജനിച്ചിട്ടുണ്ടെങ്കിൽ ധ്രുവോ മൃത്യു മരിക്കുമെന്ന് ഉറപ്പാണ് ധ്രുവം ജന്മമൃതസ്യ ച ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പ് എപ്രകാരമുണ്ടോ അതുപോലെ തന്നെ മരിച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് കാരണം അസ്തമിച്ച സൂര്യൻ ഉദയി ഉദിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സൈക്കിളാണ് പ്രപഞ്ചത്തിൽ മുഴുവനും വേനൽക്കാലം വരുന്നു മഴക്കാലം വരുന്നു മഞ്ഞുകാലം വരുന്നു സൈക്കിൾ ഉദയം അസ്തമയം സൈക്കിൾ ജനനം മരണം സൈക്കിൾ വിത്ത് ചെടിയായി മാറുന്നു ചെടിയിൽ നിന്ന് വിത്തുണ്ടാകുന്നു സൈക്കിൾ സർവ്വതും ഒരു സൈക്കിളാണ് അതുകൊണ്ട് ജനന മരണവും ഹേ അർജുന ഒരു സൈക്കിളാണ് ഒരു വൃത്തമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല തസ്മാത് അപരിഹാര്യേ അർത്ഥേ നത്വം സൂചിത്തും അർഹസി പരിഹരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് നീ വിചാരിച്ചു കഴിഞ്ഞാൽ ജനിച്ച് ജനിക്കുന്നു എന്നുള്ളത് ഒരു പ്രപഞ്ച പ്രതിഭാസം മരിക്കുന്നു എന്നുള്ളത് പ്രപഞ്ച പ്രതിഭാസം തസ്മാത് അതുകൊണ്ട് അപരിഹാര്യേ അർത്ഥേ പരിഹരിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യത്തിനായിട്ട് നത്വം സൂചിത്തുമർഹസി നീ ദുഃഖിക്കേണ്ട കാര്യമില്ല അടുത്ത ശ്രീകൃഷ്ണന്റെ വരി അത്യുജ്വലമാണ് ജീവിതം എന്താണ് എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ശ്രീകൃഷ്ണൻ വിവരിക്കുന്ന ഒരു വരിയാണിത് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്രകാ പരിദേവന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു വരിയാണത് അവ്യക്താദീനി ഭൂതാനി ജീവജാലങ്ങളുടെ പാസ്റ്റ് ജനിക്കുന്നതിന് മുൻപ് എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവ്യക്തമാണ് വ്യക്തമധ്യാനി ഭാരത നടുക്ക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുറച്ചെല്ലാം വ്യക്തമാണ് അവ്യക്ത നിധനാന്യവ ജീവിതത്തിന്റെ അവസാനം കഴിഞ്ഞാൽ മരണം കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതും അവ്യക്തമാണ് അതായത് ജനിക്കുന്നതിന് മുൻപ് അവ്യക്തമാണ് മരണത്തിന് ശേഷവുമുള്ള കാര്യങ്ങൾ അവ്യക്തമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള മധ്യഭാഗം അല്പം വ്യക്തമാണ് അതുകൊണ്ട് ഈ മുമ്പും അവസാനത്തിന് ശേഷവും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തത്രകാ പരിദേവന നീ എന്തിനാ ദുഃഖിക്കുന്നത് ഹേ അർജുന നീ എന്തിനാ വിഷമിക്കുന്നതിൽ വിഷമിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് ചോദിക്കുകയാണ് ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവദ്വതതി തദൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യ ശ്രുവാപ്യേനം വേദ ന ചൈവ കശ്ചിത് ഹയസ്റ്റ് ലെവൽ ഓഫ് സയന്റിഫിക് ടെമ്പറിലാണ് ശ്രീകൃഷ്ണൻ ഈ വരി പറയുന്നത് ജീവിതം എന്താണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഈ ഒരൊറ്റ വരി മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ആശ്ചര്യവ പശ്യതി കശ്ചിതേനം ചിലരെ ജീവിതത്തെക്കുറിച്ച് കൂടി കാണുന്നു ആശ്ചര്യവദ് വദതി തഥൈവചാന്യ മറ്റു ചിലരെ ജീവിതത്തെക്കുറിച്ച് കൂടി പറയുന്നു ആശ്ചര്യ വച്ചൈനം അന്യശൃണോതി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ചിലര് പറയുന്നത് മറ്റു ചിലർ അത്ഭുതത്തോടു കൂടി കേൾക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത് ഇവരാരും തന്നെ യഥാർത്ഥത്തിൽ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ജീവിതത്തിൻ്റെ എസൻസ് എന്താണെന്ന് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ വസ്തുതാപരമായിട്ട് സാധ്യമല്ല എന്ന ശ്രീകൃഷ്ണന്റെ വരിയാണ് ജീവിതത്തെക്കുറിച്ചുള്ള അവസാന വാക്ക് എന്ന് പറയാം എന്തിനാ ഒരു മൃഗം ജനിക്കുന്നത് എന്തിനാ ഒരു മരം ജനിക്കുന്നത് എന്തിനാ ഒരു മനുഷ്യൻ ജനിക്കുന്നത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു ബയോ കെമിസ്റ്റിനോ ഫിസിസിസ്റ്റിനോ കെമിസ്റ്റിനോ ബയോളജിസ്റ്റിനോ ഒരാൾക്കും സാധ്യമല്ല ഒരു പൊളിറ്റീഷ്യനും സാധ്യമല്ല ഒരാൾക്കും സാധ്യമല്ല ഒരു പരിധി വരെയും ഒരു സന്യാസിക്ക് പോലും സാധ്യമല്ലെന്ന് വ്യക്തമായിട്ട് പറയാം അങ്ങനെയുള്ള അവസ്ഥയിൽ ഹേ അർജുന ജീവിതത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ക്രൈസിസ് വരുമ്പോൾ ചിന്തിച്ചിട്ട് ആവശ്യമില്ലാതെ സമയം കളയേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്ന് അർജുനനോട് ശ്രീകൃഷ്ണൻ വിവരിക്കുകയാണ് ദേഹിനിത്യമവധ്യോ അയം ദേഹേ സർവസ്യ ഭാരത അടുത്ത വരിയാണ് ഹേ ഭാരത ഹേ അർജുന എല്ലാവരുടെയും ദേഹത്തിൽ സർവസ്യ ദേഹേ ദേഹി എന്ന് പറയുന്ന ജീവാത്മാവ് നിത്യം അനന്തമായിട്ട് അവധ്യോയം കൊല്ലാൻ സാധിക്കാതെ മരണത്തിന് വിധേയമാകാതെ വർദ്ധിക്കുകയാണ് തസ്മാത് അതുകൊണ്ട് സർവാണി ഭൂതാനി നത്വം മർഹസി ഒരു ജീവജാലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും നീ വിഷമിക്കേണ്ട കാര്യമില്ല ക്രൈസിസ് വരുന്ന സമയത്താണ് ശ്രീകൃഷ്ണൻ ഇത് പറഞ്ഞത് സാധാരണ ജീവിതത്തിന്റെ കാര്യത്തിലല്ല അങ്ങനെ ആവണമെന്നില്ല അപ്പൊ ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിസിന് സൊല്യൂഷൻ കാണുന്ന സമയത്ത് പല ധർമ്മശാസ്ത്ര തത്വങ്ങളും മാറ്റിവെക്കേണ്ടി വരും കാരണം ആ സമയത്ത് ക്രൈസിസിനെ ഓവർടേക്ക് ചെയ്യുക അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് നീ മരണത്തെക്കുറിച്ച് ജീവഹാനിയെക്കുറിച്ച് വധത്തെക്കുറിച്ച് ജനങ്ങളുടെ ജീവജാലങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ഈ ക്രൈസിസ് സമയത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല സ്വധർമ്മം അപിചാവേക്ഷ്യ ന വികമ്പിതും അർഹസി ഒരു ക്ഷത്രിയനാണ് നീ നിന്റെ ലക്ഷ്യം നിന്റെ കർമ്മം നിന്റെ ധർമ്മം എന്ന് പറയുന്നത് സ്വധർമ്മം എന്ന് പറയുന്നത് രാഷ്ട്ര സംരക്ഷണമാണ് ഒരു സോൾജിയറുടെ സ്വധർമ്മം രാഷ്ട്ര സംരക്ഷണമാണ് അതുകൊണ്ട് സ്വധർമ്മമപി ചാവേക്ഷ്യ നിന്റെ ധർമ്മത്തെക്കുറിച്ച് നീ വീക്ഷിച്ചാൽ പോലും ന വികമ്പിതും അർഹസി ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം ധർമാത്വി യുദ്ധാത് ശ്രേയ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്ന ധർമ്മയുദ്ധത്തെക്കാൾ വലിയ ഒരു ധർമ്മവും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഒരു ക്ഷത്രിയനായ നിനക്ക് രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധം ധാർമ്മിക മൂല്യങ്ങളുടെ പരമകാഷ്ടയിൽ റെക്കമെൻഡഡ് പ്രൊസീജിയറാണ് അതുകൊണ്ട് നീയെ ആരെയെങ്കിലും വധിക്കുന്നു കൊല്ലുന്നു എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു ക്ലർക്കാണെന്ന് വിചാരിക്കുക ക്ലർക്കിന് ക്ലർക്കിന്റെ ഡ്യൂട്ടി ചെയ്യാം പ്യൂൺ പ്യൂണി പ്യൂണിന്റെ ഡ്യൂട്ടി ചെയ്യാം അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഡോക്ടറുടെയും എഞ്ചിനീയർ എഞ്ചിനീയറുടെയും ഡ്യൂട്ടി സത്യസന്ധമായും ധാർമ്മിക ബോധത്തോടു കൂടിയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പരിണതഫലത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് അർജുനനെ ഉപദേശിക്കുന്നതിലൂടെ ശ്രീകൃഷ്ണൻ നമ്മളെ കൂടി ഉപദേശിക്കുകയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകാം ആ കൺഫ്യൂഷൻ സമയത്തെല്ലാം എൻ്റെ സ്വധർമ്മമാണോ ഞാൻ അനു ഞാൻ അനുശാസിച്ചത് എന്നൊന്ന് ചിന്തിച്ചാൽ അത് സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെയാണ് അനുശാസിച്ചത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിക്കുന്നത് എതിർച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം യാദൃച്ഛികമായിട്ട് ഉപപന്നം ഇതാ വന്നുകൊണ്ടിരിക്കുന്ന വന്നടുത്തിരിക്കുന്ന സ്വർഗദ്വാരമപാവൃതം തുറന്നിരിക്കുന്ന സ്വർഗവാതിലാണ് നിന്റെ മുമ്പിലുള്ളത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം വീരമൃത്യു യുദ്ധക്ഷേത്രത്തിൽ വരിക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ട് ഹേ അർജുന ഉപപന്നം അടുത്തു വന്നിരിക്കുന്നു സ്വർഗദ്വാരം അപാവൃതം തുറന്നിരിക്കുന്ന സ്വർഗദ്വാരം നിന്റെ അടുത്ത് വന്നിരിക്കുന്നു സുഖിനഹ ക്ഷത്രിയാഹ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം ഭൗതികവും ആത്മീയവുമായ സർവസംതൃപ്തി ആഗ്രഹിക്കുന്ന ക്ഷത്രിയാഹ ക്ഷത്രിയന്മാര് ഹേ പാർത്ത അവർക്ക് ഇപ്രകാരം ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആണ് അതിനപ്പുറം അവർക്ക് സന്തോഷിക്കാനൊന്നുമില്ല കാരണം ഒരു ക്രൈസിസിൽ രാഷ്ട്രത്തെ സംരക്ഷിച്ച് വീരമൃത്യു വധിക്കുകയോ ജയിക്കുകയോ ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഓപ്പർച്യൂണിറ്റിയാണ് ആ ഓപ്പർച്യൂണിറ്റി നിന്റെ മുമ്പിൽ ഇതാ വന്നിരിക്കുന്നു അതചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി ഹേ അർജുന നീ ഇപ്പോൾ ഇമം ധർമ്മ്യം ക്ഷത്രിയന്റെ ധർമ്മത്തെ ധർമ്മമായ യുദ്ധം ന കരിഷ്യസി യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ തതഹ അതിനാൽ സ്വധർമ്മം കീർത്തിം ചഹിത്വ സ്വന്തം ധർമ്മത്തെ വയലേറ്റ് ചെയ്യുകയാണ് നീ ചെയ്തില്ലെങ്കിൽ കീർത്തി നിനക്ക് അർഹതപ്പെട്ടതായ നെയിം ആൻഡ് ഫെയിം കീർത്തി അതും നീ തള്ളിക്കളഞ്ഞ് സ്വധർമ്മം അനുഷ്ഠിക്കാതെ പാപം അവാപ്സ്യസി ക്ഷത്രിയനായ നീ രാഷ്ട്രം ക്രൈസിസ് അഭിമുഖീകരിക്കുന്ന വേളയില് നീ ഒരു ഭീരുവിനെ പോലെ പിന്മാറിപ്പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ പാപം നീ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പാപപങ്കിലമായ ഒരു ജീവിതത്തിന് നീ കാരണഭൂതമാകാതിരിക്കാൻ വേണ്ടി ഹേ ക്ഷത്രിയനായ അർജുന നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കുക അകീർത്തിഞ്ചാപിഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം അകീർത്തി അതായത് നിനക്കുണ്ടാകുന്ന ചീത്തപ്പേര് ഭൂതാനി സർവജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ചീത്തപ്പേര് കഥയിഷ്യന്തി പറയപ്പെടുന്നു തേ അവ്യയ എവർ ലാസ്റ്റിംഗ് ആണ് എന്നും സ്ഥിരമായിട്ട് നിനക്കുണ്ടാകുന്ന ചീത്തപ്പേര് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിലനിൽക്കുമെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് സംഭാവിതസ്യ കീർത്തി മരണാത് അതിരീച്ചത് ശ്രേഷ്ഠന്മാരായ വ്യക്തികളുടെ പേരിലുണ്ടാകുന്ന അകീർത്തികരമായ സംഭാഷണം അവർക്കെതിരെ ഉണ്ടാകുന്ന കീർത്തിക്ക് അനുയോജ്യമായ വിധത്തിലുണ്ടാകുന്ന സംഭാഷണം അവരെ തള്ളിപ്പറയുന്ന സംഭാഷണം മരണത്തേക്കാൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത വേദന ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ശ്രേഷ്ഠനായ അർജുന നിനക്കെതിരെ ആരെങ്കിലും അകീർത്തികരമായ വചനം പറയുന്നതിന് കാരണമാകാത്ത വിധത്തില് നീ നിന്റെ ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ് ഇത്ര സൈക്കോളജിക്കലാ ശ്രീകൃഷ്ണൻ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അതായത് ശ്രേഷ്ഠനാണ് അർജുനൻ എന്ന് അർജുനന്റെ അൺകോൺഷ്യസ് മൈൻഡിലുണ്ട് ആ ശ്രേഷ്ഠത്വം നശിപ്പിക്കാതെ കീർത്തി നിലനിർത്തി സ്വധർമ്മം നിലനിർത്തി മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മരണത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ എനർജൈസ് ചെയ്യുകയാണ് ചെയ്തത് അർജുനനെ ഇത് നമുക്ക് ഭരണം നമ്മുടെ ജീവിതത്തിലും ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണ് ഭയാത് രണാത് ഉപരഥം വംശ്യന്തി ത്വാം മഹാരഥാഹ മഹാരഥാഹ മഹാരഥന്മാരെ ത്വാം നിന്നെ വംശ്യന്തി വിചാരിക്കും ഏത് രീതിയില് ഭയാത് രണാത് ഉപരഥം കുരുക്ഷേത്രത്തിൽ വന്ന അർജുനൻ യുദ്ധത്തെ ഭയന്ന് പിന്തിരിഞ്ഞോടി എന്ന് മഹാരഥന്മാർ നിന്നെക്കുറിച്ച് പറയും ഇത്രയും അകീർത്തികരമായ വാക്ക് നീ കേൾക്കേണ്ടി വരും യേഷാം ച ത്വം ബഹുമതോ ഭൂത്വ യാശ്യസി ലാഘവം ഇത്രയും കാലം നീ ബഹുമതനായിരുന്നു എല്ലാവരാലും ആദരിക്കപ്പെടുന്ന അർജുനനായിരുന്നു അന്ന് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോവാൻ പോകുന്നത് ഇപ്പൊ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് നീ ഓടിപ്പോയാൽ ഭൂത്വാസ്യസി ലാഘവം മറ്റുള്ളവരുടെ മുമ്പിൽ you will get belittled you will become nothing you will become ignorable particle in the world ഭീരുവാണെന്ന് പറഞ്ഞ് അർജുനനെ എല്ലാവരും കൂടി കളിയാക്കും അങ്ങനെയുള്ള ഒരു അവസരം നീ തന്നെ ഉണ്ടാക്കരുത് അവാച്യ വാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഹ തവ അഹിതാഹ നിനക്ക് ചേരാത്തതായ വാക്കുകൾ അവാച്യവാദാംശ പലതരത്തിലുള്ള ക്രിറ്റിസിസംസ് ബഹൂൻ വദിഷ്യന്തി എല്ലാവരും പറയാൻ തുടങ്ങും ഹേ അർജുന നിനക്കെതിരായിട്ട് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങും നിന്ദന്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുഖ്യം നിന്ദ നിന്റെ സാമർഥ്യത്തെ എല്ലാവരും നിന്ദിക്കാൻ തുടങ്ങും കാരണം യുദ്ധക്ഷേത്രത്തിൽ നിന്ന് ഓടിപ്പോയ അർജുനനെ എല്ലാവരും നിന്ദിക്കാൻ തുടങ്ങും തതോ ദുഃഖതരം നോക്കിയും അതിനേക്കാൾ ദുഃഖകരമായിട്ടുള്ളത് എന്താണുള്ളത് അർജുന ഒന്ന് ആലോചിച്ച് നോക്കുക യുദ്ധക്ഷേത്രത്തിൽ നിന്ന് ഓടിപ്പോയ പാണ്ഡവരുടെ മധ്യസ്ഥനായ അർജുനൻ എന്ന പേര് ദുഷ്പേര് നീ കേൾക്കേണ്ടി വരും ഒരു ശ്രേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചീത്തപ്പേരുണ്ടാകുന്നത് മരണത്തെക്കാൾ എത്രയോ ദുഃഖകരമാണ് അതുകൊണ്ട് എല്ലാവരും നിന്നെ ചീത്ത പറയാനുള്ള അവസരം ഉണ്ടാക്കരുത് പ്രാപ്സ്യസി സ്വർഗം യുദ്ധത്തിൽ നീ മരിച്ചു എന്ന് വിചാരിക്കുക ഹതോ മരിച്ചു എന്ന് വിചാരിക്കുക പ്രാപ്സ്യസി സ്വർഗം രാഷ്ട്രസംരക്ഷണ യുദ്ധത്തിൽ അർജുനൻ മരിച്ചു എന്നേ പറയുള്ളൂ ഭോക്ഷ്യസേ മഹീം ജയിച്ചാലോ ഈ ഉജ്ജ്വലമായ ഭൂമിയുടെ രാജാധികാരം കൊണ്ട് നിനക്ക് ഉജ്ജ്വലമായ ഭൗതിക ആത്മീയ സുഖങ്ങൾ നേടാൻ സാധിക്കും ജിത്വാവാ ജയിച്ചാൽ ഭോക്ഷ്യസേ ഭുജിക്കാൻ സാധിക്കും ആനന്ദിക്കാൻ സാധിക്കും സന്തോഷിക്കാൻ സാധിക്കും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കും തസ്മാത് അതുകൊണ്ട് ഉത്തിഷ്ട കൗന്തേയ ഹേ അർജുന എഴുന്നേൽക്കുക യുദ്ധായ കൃതനിശ്ചയ ഈ ക്രൈസിസിനെ അതിജീവിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കാനായിട്ട് ഹേ അർജുന നീ എഴുന്നേൽക്കുക എങ്ങനെ വേണം എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ സുഖദുഃഖേ സമയകൃത്വ ലാഭ അലാഭൗ ജയ അജയൗ ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക സുഖവും ദുഃഖവും ഒരേപോലെ കാണാൻ ശ്രമിക്കുക ലാഭവും നഷ്ടവും അലാഭം എന്ന് പറഞ്ഞാൽ നഷ്ടം ലാഭവും നഷ്ടവും ഒരേപോലെ കാണാൻ സാധിക്കുക അതുപോലെ ജയം അജയം ജയവും പരാജയവും ഒരേപോലെ ദർശിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോവുക തതോ യുദ്ധായ യുജ്യസ്വ അതുകൊണ്ട് ലാഭനഷ്ടത്തിന് വേണ്ടിയോ സുഖദുഃഖത്തിന് വേണ്ടിയോ ഒന്നും തന്നെ നീ യുദ്ധം ചെയ്യരുത് യുദ്ധം ചെയ്യുക എന്ന കർത്തവ്യം മാത്രം മുൻനിർത്തി കർത്തവ്യാനുഷ്ഠാനത്തിന്റെ പേരിൽ തതോ യുദ്ധായ യുജ്യസ്വ യുദ്ധത്തിനായി യുദ്ധം ചെയ്യുക നൈവം പാപമവാപ്സ്യസി ഒരിക്കലും നിനക്ക് പാപം ഏൽക്കേണ്ടി വരില്ല നിന്റെ പ്രവൃത്തി പാപഭങ്കിലമാണെന്ന് ഒരു വ്യക്തിയും പറയില്ല ഈ രീതിയിൽ അർജുനന്റെ മനസ്സ് ശ്രീകൃഷ്ണൻ കൊണ്ടുവന്നത് അർജുനന്റെ സ്ഥാനത്ത് നിങ്ങളാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക എത്ര മാറ്റമായിരിക്കും നിങ്ങളിൽ വരുന്നത് ഇനി അടുത്ത വരി നോക്കാം ഏഷാ തേ അഭിഹിതാ സാഖ്യി ബുദ്ധിർ യോഗേ കൂടിയ ബുദ്ധിർ യോഗേ വിഷ്ണത്തോടു കൂടിയ സാഖ്യശാസ്ത്രത്തിലെ ഡിക്ലറേഷനാണ് അഭിഹിത ഡിക്ലറേഷനാണ് നീ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത് അതായത് സംഘയോഗം എന്ന ഫിലോസഫിക്കൽ ഔട്ട്ലുക്ക് ഓഫ് ലൈഫിൻ്റെ ശാസ്ത്രീയമായ വശമാണ് നീ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത് ഞാൻ നിന്നോട് പറഞ്ഞത് ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ ഹേ പാർത്ഥ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് കർമ്മബന്ധം പ്രഹാസ്യസി നീ ഇപ്പം ചെയ്യാൻ പോകുന്ന യുദ്ധം അനുഷ്ഠിക്കാൻ പോകുന്ന യുദ്ധം ചെയ്യാൻ പോകുന്ന ആ കർമ്മം മറ്റെല്ലാമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ച് യുദ്ധത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന മാനസികാവസ്ഥയോടുകൂടി സ്വന്തം കർമ്മം ചെയ്യാം നീയും കർമ്മവുമായിട്ടോ നിന്റെ ചിന്തയും കർമ്മവുമായിട്ടോ ഭാവിയും കർമ്മവുമായിട്ടോ അല്ലെങ്കിൽ ക്ഷത്രിയനും കർമ്മവുമായിട്ടോ മുമ്പിലുള്ള വ്യക്തികളും അവരുടെ വധവും നിന്റെ കർമ്മവുമായിട്ടോ ഒന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല നീ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു ക്ഷത്രിയനായ സ്ഥിതിക്ക് രാഷ്ട്രത്തെ രക്ഷിക്കാൻ സ്വന്തം ധർമ്മത്തിന് വേണ്ടി മാത്രം ഞാൻ യുദ്ധം ചെയ്യുന്നു അതിൻ്റെ വരും വരായികകളോ കുറവുകളോ പരിധികളോ പരിമിതികളോ പോസിറ്റീവ്സോ നെഗറ്റീവ്സോ ഒന്നും തന്നെ നീ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഗെറ്റ് അപ്പ് ആൻഡ് ഫൈറ്റ് എന്ന ആ ഫോക്കസിൽ മാത്രം ശ്രദ്ധിച്ച് യു ഗോ എഹെഡ് നേഹാഭിക്രമനാശോ അസ്തി പ്രത്യവായോ ന വിദ്യത്തെ അഭിക്രമനാശ ക്രമത്തിന്റെ നാശം അസ്തി ഉണ്ട് ന ഇഹ ഇവിടെ ഇല്ല അതായത് നീ ഇപ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ന ഇഹ അഭിക്രമനാശ അസ്ഥി ക്രമനാശം നിന്റെ പ്രവൃത്തി വെറുതെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല പ്രത്യവായോ ന വിദ്യതി ഒരു കോൺട്രാവേഴ്സിയൽ ആയിട്ടുള്ള റിസൾട്ടോ അല്ലെങ്കിൽ റിപ്പർക്കേഷനോ റിയാക്ഷനോ അതും ഉണ്ടാവുന്നില്ല കാരണം സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് ഹേ ക്ഷത്രിയനായ അർജുന അല്പം ധർമ്മം ക്ഷത്രിയന്റെ നിലയിലിരുന്നു കൊണ്ട് നീ ചെയ്താൽ പോലും നിന്റെ ധർമ്മമാണ് എങ്കിൽ വ്യക്തിധർമ്മമാണെങ്കിൽ രാഷ്ട്രധർമ്മമാണെങ്കിൽ അത് അല്പമായിട്ട് അനുശാസിച്ചാൽ പോലും മഹത്തായ കോൺസിക്വൻസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ താഴത്തെ മഹത്തോ ഭയാ മഹത്തായ ഭയത്തിൽ നിന്ന് അവനവൻ അനുഷ്ഠിക്കുന്ന ധർമ്മം നിന്നെ രക്ഷിക്കും വ്യവസായാത്മികാ ബുദ്ധി ഏകേഹ കുരുനന്ദന ഹേ കുരുനന്ദന കൗരവശ്രേഷ്ഠ ഇഹ ഇവിടെ ബുദ്ധിർ ഏക നിന്റെ ബുദ്ധിയെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് വ്യവസായാത്മിക നീ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നിന്റെ ബുദ്ധിയെ ഫോക്കസ് ചെയ്യുക ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം അവ്യവസായിനാം ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തവരുടെ ബുദ്ധി ഈ അനന്താശ്ച അനന്തമായിട്ട് ബഹുശാഖ പല ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നു നിന്നെ സംബന്ധിച്ചിടത്തോളം പലതും ചിന്തിക്കാൻ സമയമില്ല പലതിനെക്കുറിച്ചും വിചാരിക്കാനോ അതിന്റെ റിസൾട്ടിനെ കുറിച്ചും കോൺസിക്വൻസിനെ കുറിച്ചും ചിന്തിക്കാനോ ഒന്നും ഇപ്പോൾ സമയമില്ല മൊത്തത്തിൽ you focus only on the one point protecting Hastinapura as a kshatriya doing your swadharma മറ്റുള്ളവരെ പോലെ പലതും ചിന്തിച്ച് അവ്യവസായികളെ പോലെ ബുദ്ധിയെ പല ദിശയിലേക്ക് നയിക്കരുത് നീ ബുദ്ധിമാനാണ് ശ്രേഷ്ഠനാണ് കർമ്മനിരതനാണ് സ്വധർമ്മം അറിയാവുന്നവനാണ് അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ നീ ചിന്തിക്കരുത് യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിത വിപശ്ചിത കൃത്യമായിട്ട് അറിവില്ലാത്തവര് ഇമാം പുഷ്പിതാം വാചം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പുഷ്പിതങ്ങളായ ഫ്ലവറി വേർഡ്സ് പറയും നീ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ വേദവാദരതാഹ പാർത്ഥ വൈദിക ചിന്താധാര അറിയാവുന്നവര് ധാർമ്മിക മൂല്യങ്ങൾ അറിയാവുന്നവര് നാണ്യത സ്ഥിതിവാദിന സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ള വേദ പണ്ഡിതന്മാര് പറയും സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു പന്താവും നിനക്കില്ല നാണ്യതസ്ഥീതിവാദിന മറ്റൊരു വഴിയുമില്ല മറ്റൊരു ആൾട്ടർനേറ്റീവുമില്ല സ്വധർമ്മം അനുഷ്ഠിക്കുക തന്നെയാണ് എന്ന് റിയൽ വേദത്തിൻ്റെ ശക്ത അറിയാവുന്ന വ്യക്തികൾ നിന്നോട് പറയും മറ്റുള്ളവർ പറയുന്ന ഫ്ലവറി വേർഡ്സിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല അവർ നല്ലതും പറയും ചീത്തയും പറയും അറിഞ്ഞും പറയും അറിയാതെയും പറയും it is none of your business കാമാത്മാനഹ സ്വർഗപരാഹ ജന്മ കർമ്മഫലപ്രദാം അവനവൻ്റെ ജന്മത്തിൻ്റെ റിസൾട്ട് കൊണ്ട് കർമ്മത്തിൽ അന്തർഗതമായ ജന്മം കൊണ്ട് ധാരാളം വ്യക്തികൾ സ്വർഗമാണ് ജീവിതത്തിൻ്റെ അവസാനത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അതിലെ കാമാത്മാനഹ അത്യാഗ്രഹം പൂണ്ട് ക്രിയാ വിശേഷ ബഹുലാം പല തരത്തിലുള്ള കർമ്മം ചെയ്യുന്നവരുണ്ടാകും അവരുടെ ധാരണ ഭോഗൈശ്വര്യഗതിം പ്രതി ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ജീവിതം എന്ന് വിചാരിച്ച് പല കർമ്മങ്ങളും ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അപ്രകാരം സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കി നിരന്തരം ജനനമരണത്തിന് വിധേയമാകുന്ന വിധത്തിൽ അത്യാഗ്രഹത്തോടു കൂടി പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിട്ട് അവർ വ്യാഖ്യാനിക്കും അതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ ചേതസാം ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരെ ഭോഗ ഐശ്വര്യ പ്രസക്താനാം ഐശ്വര്യപൂർണമായ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവര് തയാ അപഹൃത ചേതസാം ഈ ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള പരാക്രമത്തില് മാനസികമായി അതിൽ തന്നെ വിരാജിക്കുന്നവര് വ്യവസായികാത്മിക വ്യവസായാത്മിക ബുദ്ധി അവരുടെ ബുദ്ധി ഏകബിന്ദു ശ്രദ്ധ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് സമാധവും ന സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ സാധ്യല്ല അവർക്ക് അവരുടെ ബുദ്ധി ഫോക്കസ് ചെയ്യാൻ സാധ്യല്ല അവരുടെ കർമ്മവും ഫോക്കസ് ചെയ്യാൻ സാധ്യല്ല അവർക്ക് അവരുടെ ലക്ഷ്യവും ഫോക്കസ് ചെയ്യാൻ സാധ്യല്ല അതുകൊണ്ട് ഫ്ലവറി വേർഡ്സ് വളരെ പുഷ്പിതങ്ങളായ വാക്കുകൾ പറയുന്നവരുടെ വാക്കുകളൊന്നും നീ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല focus correctly on your dharma and go ahead ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന വേദങ്ങൾ അഥവാ അറിവുകൾ ത്രിഗുണാത്മകമാണ് അതിൽ ആധ്യാത്മികം ആദി ദൈവതം എന്നീ അർത്ഥങ്ങളുണ്ടാകാം അതുപോലെ സത്വരജസ്തമോ ഗുണങ്ങളായ അറിവുകളുണ്ടാകാം അതെല്ലാം വേദത്തിന്റെ ഭാഗമാണ് ത്രൈഗുണ്യ വിഷയാവേദ നീ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത് നിസ്ത്രൈഗുണ്യോ ഭവാർജുന ഈ മൂന്നിന്റെയും അപ്പുറത്ത് ചെന്ന് അറിവ് ധാർമ്മികമായിട്ട് മാത്രം ഉപയോഗിച്ച് ഹേ അർജുന മുമ്പോട്ട് പോകുക നിർദ്വന്ദോ നിത്യസത്വസ്ഥോ നിർയോഗ ക്ഷേമ ആത്മവാൻ ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ ഇരട്ടകള് ഏതാ ഇരട്ടകള് സുഖദുഃഖം ശത്രുത്വം മിത്രത്വം ഉഷ്ണം ശീതം ഇവയാണ് ദ്വന്ദ്ം എന്ന് പറയുക ഇതുപോലെയുള്ള ദ്വന്ദ് വികാരങ്ങൾ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ച് ചിന്തിക്കാതെ അതിൽ നിന്ന് മോചിതനായി നിത്യ സത്വഹസ്ഥ ശാശ്വതമായ സത്യത്തിൽ വിരാജിച്ചുകൊണ്ട് നിർയോഗ ക്ഷേമ ക്ഷേമത്തെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ഒന്നിനോടും യോഗമില്ലാത്ത അവസ്ഥയിൽ ബന്ധമില്ലാത്ത അവസ്ഥയിൽ നിർയോഗ ക്ഷേമ ആത്മവാൻ ആ ആത്മതത്വത്തെ ശാശ്വതമായ സത്യത്തെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുവാനായിട്ട് ഹേ അർജുന തയ്യാറാവുക യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത സർവത സംപ്ലുതോദകെ എല്ലാ സ്ഥലത്തും കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും യാവാൻ അർത്ഥ ഉദപാനേ നാം കുടിക്കുന്നതിന് വേണ്ടി എവിടെയാണോ വെള്ളത്തിനെ ആശ്രയിക്കുന്നത് കിണർ പാത്രം ഉദപാനം വെള്ളത്തിന്റെ അസ്തിത്വമുള്ളതായ പാത്രങ്ങള് സ്ഥാനങ്ങള് അതിനെ ആശ്രയിക്കുന്നത് പോലെ അറിവ് എല്ലാ സ്ഥലത്തും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എങ്കിലും നിനക്കാവശ്യമായ അറിവ് ധർമ്മത്തിന്റെ അറിവ് ഇപ്പോൾ നിന്റെ മുമ്പിലുണ്ട് താവാൻ സർവേഷു വേദേഷു എല്ലാ അറിവുകളെയും മുമ്പിൽ വെച്ച് ബ്രാഹ്മണസ്യ അറിവിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന ബ്രഹ്മജ്ഞാനികളെ പോലെ നീ ആവശ്യമുള്ള അറിവെടുത്ത് വിജാനത അറിവെടുത്ത് ധർമ്മത്തിൻ്റെ അറിവെടുത്ത് കർമ്മത്തിലേക്ക് ഇറങ്ങുക അതാണ് അർജുന നീ ഇപ്പോൾ ചെയ്യേണ്ടത് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന കർമ്മണി ഏവ തേ അധികാര നിന്റെ അധികാരം നിനക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത് വർക്കിൽ മാത്രമാണ് കർമ്മത്തിൽ മാത്രമാണ് മാ കഥാചന ഫലേഷു ഒരിക്കലും നിനക്ക് അതിൻ്റെ റിവാർഡില് റിസൾട്ടിലല്ല റിവാർഡില് പ്രതീക്ഷയോ റെസ്പോൺസിബിലിറ്റിയോ പ്രിവിലേജോ ഡ്യൂട്ടിയോ ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല റിവാർഡ് തരേണ്ടത് നിനക്ക് അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് അതുകൊണ്ട് നിന്റെ അധികാരം നിന്റെ റെസ്പോൺസിബിലിറ്റി പ്രവർത്തനത്തിൽ മാത്രമാണ് മാ ഫല ഹേതുർഭൂഹു മാർമ്മണി തേ കർമ്മണി കർമ്മത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ റിവാർഡ് ഹേതുവായിട്ട് പുരസ്കാരം ഹേതുവായിട്ട് നീ ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ മാതേ സങ്കോസ്ത്വ ശങ്കോസ്ത്വ സങ്കോസ്ത്വ കർമ്മണി കർമ്മത്തിൽ നിന്ന് നിസ്സംഗനായി മാറി ഇരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഉജ്ജ്വലമായ ഒരു ഭാവി ഉണ്ടാകും എന്ന് വിചാരിച്ച് കർമ്മ വിനിർമുക്തനായി കർമ്മമുക്തനായി ഒരിക്കലും ജീവിക്കുവാനും പാടില്ല കാരണം ക്ഷത്രിയന് കർമ്മം ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൻ്റെ കർമ്മത്തിൻ്റെ ധർമ്മത്തിൻ്റെ ചിന്താധാരയുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് റിവാർഡ് പുരസ്കാരം പ്രതീക്ഷിച്ച് ജനങ്ങൾ നല്ലത് പറയുമോ ചീത്ത പറയുമോ എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ആ കർമ്മഫലം ഹേതുവായിട്ട് കർമ്മം ചെയ്യാതിരിക്കരുത് കർമ്മത്തിൽ നിന്ന് ഒരു കാരണവശാലും മോചനം നേടിയ പോലെ ജീവിക്കുവാനും പാടില്ല ഇവിടെ